സത്യം ഫലം പ്രയോഗിച്ച് അതിന്റെ വ്യാഖ്യാനം പറയുന്നു അജോതിസഞ്ചാരി വാങ്ങി ഇത്യാദി ഭക്ഷ്യമാണ് അനുസന്ധധാൻ അനുസന്ധധാൻ അനുസ്മരിക്കുന്നവനാണ് എന്താണ് അജോതിസന്ധ്യാദി ഭൂതാനാദേശവും പ്രകൃതി സ്വാമി പ്രതിഷ്ഠാന സംഭവമാണ് ആത്മമായ പ്രകൃതിക്ഷാമധിഷ്ഠാന സംഭവം ആത്മമായ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മായ വൈഷ്ണവീയമായ ത്രിഗുണാത്മകമായ എന്നൊക്കെ രാമാനുചാര്യ പറയുന്നത് സ്വമായ അതുപോലെ മായ മായയെ സ്വീകരിക്കുന്നുണ്ട് ഈ ഭാഷകാരൻ പറയുന്നവരത്തുള്ള മായയെ സ്വീകരിക്കുന്നില്ല സമായാനത്തെ സ്വസങ്കല്പം കൊണ്ട് എന്നാണ് സങ്കല്പം കൊണ്ട് എന്ത് ചെയ്ത് താൻ ജനിച്ചു അവതരിച്ചു മായയെ സംബന്ധിച്ച് രണ്ടു തന്നെ കാഴ്ചപ്പാടുകളാണ് നിർവചനീയമായ മായ അതുകൊണ്ടാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടി അനുവചനീയമാവും മിഥ്യാഭാഗത്തിലേക്ക് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളൊന്നും രാമാനുജാചാര്യ അതിന് മായാമോചന സങ്കല്പം നിൽക്കുന്ന അതിന് പ്രമാണത്തെ കാണിക്കും പ്രമാണത്തെ കാണിച്ചിട്ടുണ്ട് ആ അവിടെ മായ എന്നുള്ള അർത്ഥം തന്നെ എടുക്കും പക്ഷെ അങ്ങനെ എടുക്കുന്നിടത്തും അദ്വൈതികൾ പറയുന്ന മായ എന്നുള്ള അർത്ഥം എടുക്കത്തില്ല അതിനെ ഞാൻ പറഞ്ഞു മായാശക്തി എന്നുള്ള അർത്ഥം എടുക്കും അതാണ് ഇതിന്റെ ഭാഷയ്ക്ക് തന്നെ പറയുന്നത് മായ എന്ന് പറയുന്നിടത്ത് മറ്റൊരു സ്ഥലത്തെടുക്കുന്ന അർത്ഥമല്ല ഇവിടെ എടുക്കുന്നത് കാരണം മായയ്ക്ക് പല അർത്ഥങ്ങളും അത് ഇതിന്റെ ഭാഷ എടുത്തു നോക്കുക അവിടെ തന്നെ പറയും ഇവക്ക് തന്നെ അതിന്റെ ഭാഷ കൊടുക്കുക മായയ്ക്ക് ഒരേ അർത്ഥമുണ്ടോ എന്ന് പറയുന്നില്ല പല അർത്ഥങ്ങളുണ്ട് അതിന് പ്രമാണസഹിതം എന്ത് പറഞ്ഞാലും ആചാര്യൻ അവിടെ അതിന്റെ പ്രമാണം പുരാണമോ ശ്രുതിയോ അതിനോടത്ത് കാണിക്കും അത് നമ്മളവിടെ അത് വിശദമായി ചർച്ച ചെയ്യാം സ്വസ്വഭാവം അത് എന്താണ് സ്വസ്വഭാവം ഈ തത്വസജാതീയ സംസ്ഥാനം അവതാരങ്ങളിൽ എന്താണ് സജാതീയ രൂപമാണ് നേരത്തെ പറഞ്ഞു സജാതീയ സംസ്ഥാനങ്ങളിൽ മാനുഷികമായ രൂപമല്ല അത് നാരായണാംശമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ആകാരം രൂപം ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ നമ്മുടെ മലയാളത്തിലെ സംസ്ഥാനം സ്റ്റേറ്റ് അല്ല അജഹദേവകം പലതവണ ഇത് ആവർത്തിക്കുന്നു ദശാവതാരം അതിനെ കണ്ടുകൊണ്ടാണ് പറയുന്നത് അത് പറയുന്നത് യഥാ യഥാ ധർമ്മസ്യ അതാണ് ഭവതി ഭാരത സംഭവാമി യുഗേ യുഗേ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇനി വരും ഭൂഭാര ഭൂഭാര അവതാരം അവിടെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും വീപ്സ യഥാ യഥാ എന്ന് ആവർത്തിക്കുക എപ്പോഴെപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ശോഷണം സംഭവിക്കുന്നത് അപ്പോഴപ്പോഴെല്ലാം ഞാൻ എന്ത് ചെയ്യും അവതരിക്കുമെന്നൊരു പ്രതിജ്ഞയാണ് എന്തിനു വേണ്ടി പരിത്രാണായ സാധന അത് പ്രഭാഷണം നടക്കുന്നവരല്ല എപ്പോഴും തട്ടിപ്പിടിക്കുന്ന സാധനമാണ് വിനാശായ ദുഷ്കൃത്താണ് കുറിച്ച് ഇവിടെ ആചാര്യനും അനുഭവത്തിൽ നിന്നും ഉള്ള ഒരർത്ഥം ഇവിടെ പറയുന്നു അപ്പം ഞാൻ അവിടെ പറയാം ബഹുവിനിമേ അതും പറയുന്നുണ്ട് സർവാണി തത്വം വ്യക്തപരന്തവ എനിക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞാൽ എനിക്കറിയാം നീ ഒന്നും അറിയില്ല നിന്റെ ജന്മങ്ങളെ കുറിച്ച് ഇതെല്ലാം കൂടെ സൂചിപ്പിക്കുകയാണ് തേഷു ശേഷോ അവധി അവധി അതും ആവർത്തിക്കുകയാണ് ഓരോരോ കാലങ്ങളിൽ അവതരിച്ച് സൗശ്രയാനുഭൂതി ജായമാന അത് അവതാരത്തെ കുറിച്ച് പറയുന്നു ജായമാന ജനിക്കുന്നവനായ അവൻ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ശേഷിയുള്ളതിന് ശ്രേഷ്ഠനായി ജനിക്കാൻ അവതാരൂപാണി സമർച്ചന്റെ ദിലോകസഹ പശ്യന്ത പരം രൂപം വീണ്ടും നാരായണന്റെ അവതാര രൂപങ്ങളെ ദേവന്മാർ ദിലോകസഭ ദേവന്മാർ കൂടി എന്ത് ചെയ്യുന്നു പൂജിക്കുന്നു പക്ഷെ പശ്യന്ത പരം രൂപം അങ്ങനെ പൂജിക്കുമ്പോഴും അവര് നാരായണന്റെ ആ യഥാർത്ഥ രൂപത്തെ അറിയുന്നില്ല ഇത്യാദി സ്മരയിലും അവധി അവധീയത്തെ ആരാധിതയും തത്വധിഷ്ഠാനങ്ങൾ വൈകി വരുന്ന ഫലപ്രധാനെ വൈഷമ്യ ദോഷ പരിഹൃത എന്നിട്ട് അവിടെ എന്ത് പറഞ്ഞു തൈഹി തൈഹി ആരാധിത എവിടെയാണ് അവരവതരിക്കുന്നത് അവിടെയുള്ളവർ ആരാധിക്കും രാമനായി അവതരിച്ചപ്പോൾ ഹനുമാനും മറ്റും വിഭീഷണനും മറ്റും ആരാധിച്ചു കൃഷ്ണനായി അവതരിച്ചപ്പോൾ ഗോപന്മാരും ഗോപികമാരും ഒക്കെ ആരാധിച്ചു അതാണ് തൈഹി തൈഹി ആരാധിക തത്വനിഷ്ഠാനരൂപം ധർമ്മ അർത്ഥ കാമ മോക്ഷം അവരവർക്ക് ഏതാണോ വേണ്ടത് ധർമ്മമാണ് ധർമ്മം അർത്ഥമാണെങ്കിൽ അർത്ഥം കാമമാണെങ്കിലും കാമം മോക്ഷമാണെങ്കിൽ അത് അതെല്ലാം ഫലം പ്രയത്നിച്ചത് അത് കൊടുക്കുന്നവനായി ഇതിവചനാണ് ഫലപ്രധാനെ വൈഷമ്യ ദോഷപ്പെടുന്നത് ചോദിക്കും ചിലർക്ക് ധർമ്മത്തെ കൊടുക്കുന്നു ചിലർക്ക് അർത്ഥത്തെ കൊടുക്കുന്നു ചിലർക്ക് മോക്ഷത്തെ കൊടുക്കുന്നു ഇതൊരു പക്ഷപാതമില്ല എല്ലാവർക്കും ഒരുപോലെ കൊടുക്കില്ലേ ഭഗവാൻ സമദൃഷ്ടിയല്ലേ അതിന് മറുപടിയാണ് പറഞ്ഞത് എന്താണ് തത്വനിഷ്ഠാനുരൂപം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവരവർക്ക് എന്താ വേണ്ടത് അത് കൊടുക്കും അതാണ് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഏ യഥാമാം പ്രപദ്ധ്യന്ത് എന്നുള്ള ഗീതി പറയുന്നതിന്റെ ആശയം ഇതാണ് തസ്മിൻ പ്രസന്നെ ഏകാസ്തി അലഭ്യം ഈശ്വരൻ പ്രസന്നനായി കഴിഞ്ഞാൽ ഇഹ അലഭ്യമ സുഹൃത്തിന്റെ എന്താ നേടാൻ ഒരുവൻ ഒരു മനുഷ്യനെ നേടാൻ ഈശ്വരൻ പ്രസന്നനായാൽ ധർമ്മമോ അർത്ഥമോ കാമമോ മോക്ഷമോ എന്ത് വേണമല്ലോ ഏവം അവതാര സാമാന്യത്തെ പ്രയോജനം ഞാൻ ദർശിക്കും പൊതുവായി അവതാരത്തെക്കുറിച്ചും അതിന്റെ പ്രയോജനത്തെക്കുറിച്ചും പറഞ്ഞു അത്രത്തെ വിശേഷം പ്രസ്തു പ്രസ്തുത അന്വിതം ദർശിക്കും തദ്വിശേഷം പ്രസ്തുത അന്വിതം പ്രസ്തുതമായ സന്ദർഭത്തിന് യോജി എന്ന് വെച്ചാൽ പ്രസ്തുത അന്യതം എന്ന് പറയുന്നത് ഇത് ഭഗവത്ഗീതയാണ് ആ ഭഗവത്ഗീതയുടെ ഈ പ്രകടനത്തിന് യോജിക്കുന്ന കാര്യമാണ് പറയുന്നത് ഈ ഭഗവത്ഗീതയുടെ സന്ദർഭത്തിന് യോജിക്കുന്ന എന്താണോ ഇവിടെ ഒരുപാട് ദുഷ്ടന്മാരെ കൊണ്ടുവരുന്നുണ്ട് അതാണ് പ്രസ്തുത അന്യതം എന്ന് പറയുന്നത് സന്ദർഭത്തിന് ചേരുന്നതായിരിക്കും അതാണ് പറയുന്നത് ഭൂഭാര അവതാരമായ അവതാരണം അതാണ് അടുത്ത് പറയുന്നത് ഭൂഭാര അവതാരണ അപദേശേന അസ്മദാദീനാമി സമാശ്രയസ്വായ അവധി പൂർവ്യ സകല മനജ നയന വിഷയതാം ഗത ഭൂ ഭാര അവതാരണമായ ഭൂ ഭാരത്തെ ഭൂമിക്കൊരു ഭാരമാണ് ആര് ദുഷ്ടന്മാർ ഭൂഭാര അവതാരണം യാഗമാണ് ഇവിടെ പറഞ്ഞത് പരിത്രാണായ സാധുവിന വിനായാച വിനാശായച്ച ദുഷ്കൃത അല്ല വിനാശായത്ത എന്ന് പറഞ്ഞത് ഗൗണമായിട്ട് പറയുക ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റു ഗീതാ വ്യാഖ്യാതാക്കൾക്കൊന്നും അങ്ങനെ ഒരു അഭിപ്രായം ശങ്കരാചാര്യനായാലും ശരി സരസ്വതി ആയാലും എല്ലാവരും പറയുന്നത് പരിത്രാണായ സാധുവിനാണ് അവിടെ പലരും എഴുതിയിരിക്കുന്നത് വൈദിക മാർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ശങ്കരാചാര്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ബ്രാഹ്മണനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവതാരം എന്തുകൊണ്ട് ബ്രാഹ്മണന് അധീനമാണ് മറ്റ് ജാതികളെല്ലാം ബ്രാഹ്മണനെ രക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ ജാതികളും രക്ഷപ്പെടും അതുകൊണ്ട് അവതാരം ബ്രാഹ്മണനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ പറഞ്ഞു ഞാൻ പറയുന്നില്ല നമ്മളവിടെ ചർച്ച ചെയ്ത ഇത് ഇതേ ആശയം തന്നെയാണ് പറയുന്നത് വൈദിക ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യം ബൗദ്ധന്മാരെ അവരാണ് വൈദിക മാർഗത്തിനെതിരായി അപ്പൊ വിധർമ്മികൾ എന്നൊക്കെ പറഞ്ഞ് പല വ്യക്തമാക്കുമ്പോൾ അത് വ്യക്തമായി പറയുന്നു അപ്പോ പരിത്രാണായ സാധുവിനാം സാധുക്കളെ എന്ന് പറയുന്നത് നമ്മൾ മലയാളം വിളിച്ച സാധനങ്ങൾ പാവങ്ങൾ നമ്മളെ പോലെയുള്ള വെറും പാവങ്ങളെ രക്ഷിക്കാനല്ല അങ്ങനെ ധരിച്ചുള്ള ബ്രാഹ്മണരെ രക്ഷിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും നേരിട്ടാരും ആരും രക്ഷിക്കില്ല ഇത് ശങ്കരാചാര്യ ഭാഷ ഭൂഭാര അവതാരണം വ്യാജമാണ് അപ്പോൾ ഒരു വിനാശായച്ച ദുഷ്കൃതം എന്ന് അതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞിരുന്നത് ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാണ് അത് വ്യാജമായി പറഞ്ഞതാണ് ഇത് മുഖ്യമായ അർത്ഥമല്ല ഗൗണമായ അർത്ഥമുണ്ട് സർവസമാശ്രയേണി സർവസമാശ്രയണീയത്വം സാക്ഷാത് ഉദ്ദേശിച്ചു ഇവിടുത്തെ ലക്ഷ്യം എന്താണ് സർവർക്കും ആശ്രയിക്കത്തക്ക രീതിയിൽ എന്നുള്ള രീതി ഈ ദുഷ്ടന്മാരെ കൊല്ലുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതിനെ ഇവിടെ ആചാര്യൻ തിരസ്കരിച്ചു എന്തുകൊണ്ടായി ഇദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായം ഇപ്പൊ ഒരു അന്വേഷണ വേണം നമ്മൾ പഠിക്കുന്നത് അതായത് ഭഗവാന്റെ വാഗ്ദാനമാണ് അവതാരങ്ങളുടെ എല്ലാം വാഗ്ദാനമാണ് എന്താണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാം അപ്പോ ദുഷ്ടന്മാരെപ്പോഴാണോ കൂടി വരുന്നത് അപ്പോഴെല്ലാം ദുഷ്ടന്മാരെ കൊല്ലാൻ വേണ്ടി ഞാൻ വരും ഈ എഴുതുന്ന ഈ ദേശിക ദേശികാചാര്യൻ ഈ ഡൽഹി സുൽത്താന്റെ ആൾക്കാരെ ആക്രമിക്കുമ്പോൾ ഈ വൈഷ്ണവന്മാരെയൊക്കെ കൊന്നൊടുക്കുമ്പോൾ ഈ ശവങ്ങളുടെ ഇടയിൽ മരിച്ചതുപോലെ കിടന്ന് നിന്ന് രക്ഷപ്പെട്ട ആളാണ് അല്ലെങ്കിൽ തട്ടിക്കളഞ്ഞു ശരീരംഗത്തെ ആക്രമിച്ചത് അപ്പൊ ഈ രാവണനെ ആക്രമിച്ചപ്പോൾ അവതരിച്ചു രാവണൻ ദുഷ്ടന്മാരെ ആൾക്കാരുടെ ശിഷ്യന്മാരെ ആക്രമിച്ചോ അത് വെച്ച് രാവണനെ കൊന്നു നല്ല കാര്യം കംസൻ വിശകാരൻ കംസന് വന്നപ്പോഴും കൊന്നു എന്നാ ഈ തുലക്കം വന്നപ്പോ എന്താ അവതരിക്കാത്ത ആർക്കും പ്രയാസം തോന്നരുത് ഞാനിങ്ങനെ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്ന ആളാണ് നിങ്ങളെ കിട്ടിയുള്ളൂ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഉത്തരം പറയും ഏ കേട്ടില്ല ഏത് ആ അത് കഥ കഥയിലാണ് ദുഷ്ടന്മാരെ കൊന്നത് ചരിത്രത്തിൽ അവതരിച്ചിട്ടുമില്ല കൊന്നിട്ടുമില്ല ഭാരതത്തിന് പ്രതിസന്ധി ഉണ്ടായ സമയത്തൊന്നും ഇവിടെ ഒരു അവതാരവും വന്നില്ല വന്നിട്ട് ഈ ദുഷ്ടന്മാരെയൊന്നും കൊന്നതുമില്ല സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ടാണ് എഴുതിയത് ആ ദുഷ്ടന്മാരെ കൊന്നു എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം മാറ്റി ഭക്തന്മാരെ രക്ഷിക്കുമെന്ന് പറയാൻ കാരണം അത് വിശ്വാസമാണ് അപ്പൊ അവതാരം എന്ന് പറയുന്ന കഥകളിലുള്ളതാണ് ചരിത്രത്തിലുള്ളതല്ല ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് അധർമ്മ പ്രവൃത്തികളുണ്ട് വളരെ വളരെ വളരെ എന്താ അവതാരം വരാതെ ഈ ആചാര്യൻ തന്നെ സ്വയം ചോദിച്ചിരിക്കും അപ്പൊ പറഞ്ഞു അത് ദുഷ്ടന്മാരെ കൊല്ലുമെന്ന് പറഞ്ഞത് തന്റെ അനുഭവം വെച്ചുകൊണ്ട് എന്ന് ഞാൻ ഊഹിക്കുകയാണ് തന്റെ സ്വന്തം അനുഭവം വെച്ചുകൊണ്ട് ഇദ്ദേഹമാണ് ശ്രീരംഗനാഥിനെ കൊണ്ട് ഓടിയണം ജീവനും കൊണ്ട് ഓടിയണം അപ്പോൾ അല്പം ചരിത്രം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആരാണ് ഒരല്പം ചരിത്രം അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പുതിയ കാര്യമുണ്ട് മുമ്പ് പറഞ്ഞത് വീണ്ടും പറയുകയാണ് ചരിത്രപ്പണി സി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യ എന്നുവെച്ചാൽ മുഹമ്മദ് മരിച്ചിട്ട് നൂറ് വർഷം കഴിഞ്ഞില്ല അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് മുഹമ്മദ് മരിക്കുന്നത് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയെ ആക്രമിക്കുന്നവന് എന്ത് കിട്ടുമെന്ന് സ്വർഗം അപ്പൊ അറബി നൂറ് വർഷം മുമ്പേ സിന്ധു പ്രദേശത്തു അത് അവർക്ക് തൊഴിലായിരുന്നു ഇങ്ങനെ ആക്രമിക്കുക കൊള്ളയടിക്കുക അവിടുത്തെ സമ്പത്തൊക്കെ കവർന്നുകൊണ്ട് പോവുക അത് അവരുടെ തൊഴിലായിരുന്നു അവരെ കുറ്റം പറയാൻ പറ്റില്ല കൊള്ളക്കാരുടെ ജോലി എന്നാണ് കൊള്ളയടിക്കുകയാണ് പക്ഷെ അവിടെ രക്ഷിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു അവതാരം അവിടെ പ്രത്യക്ഷപ്പെട്ടു എഴുന്നൂറ്റി പന്ത്രണ്ടിൽ വന്നിട്ട് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായിരിക്കുന്ന സിന്ധ് പ്രദേശം കറാച്ചിക്കടുത്തോട്ട് അവിടെ പ്രധാനമായിട്ടും രണ്ട് രാജ്യങ്ങളാണ് ആക്രമിച്ചത് അതിന് ദാഹൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ രാജാവായിരുന്നു അറോറ അന്നത്തെ അതിന്റെ പേര് ഈ രാജ്യങ്ങളുടെ പേരൊന്നും ഇതെല്ലാം മിക്കവാറും ഈ രീതിയിൽ അപേക്ഷയിൽ ചരിത്രങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഇവരെ കുറിച്ചുള്ള വിവരങ്ങളല്ല അത് പിന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് പല രീതിയിലാണ് ഉച്ചരിക്കുന്നത് ദേവഗഡ് ദേവല എന്നത് ഒരു രാജ്യത്തിന്റെ പേര് പല രീതിയിലായിരിക്കും എന്തായാലും ഈ രാജ്യങ്ങളെ ആക്രമിച്ചു ഇയാളെ കുറിച്ച് പറയുന്നത് ഇയാൾക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ഇയാളൊരു ജനറലാണ് സുൽത്താൻ ഇരിക്കുന്ന ഇന്നത്തെ കാലത്താണ് അറബിയാണ് ഇവിടെ ഒന്ന് ആക്രമിച്ചത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഈ സമയത്താണ് നമ്മുടെ ഭാഷകാരൻ ഇതിന്റെ അടുത്ത ഏതോ കാലഘട്ടത്തിലാണ് ഇരുന്ന് എഴുതുന്നത് എന്താണ് ഭഗവാൻ ബ്രാഹ്മണനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ അവതരിച്ചു ബ്രാഹ്മണനെ രക്ഷ എല്ലാവരും രക്ഷിക്കും ഇവിടെ ഭരിച്ചിരുന്ന ആരാണ് ചരിത്രം പറയുന്നത് ബ്രാഹ്മണ രാജാവെന്നാണ് അപ്പോൾ ചോദിക്കും ബ്രാഹ്മണന്മാരായി ക്ഷത്രിയന്മാർ രാജ്യം എല്ലാ ജാതിക്കാരും രാജ്യം ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ക്ഷത്രിയന്മാർ മാത്രമല്ല കൂടുതൽ അവരാണെന്നേ ബ്രാഹ്മണനും ശൂദ്രന്മാരും രാജ്യം ഭരിച്ചിട്ടുണ്ട് നിഷാദ രാജാവിനടക്കം രാമൻ ആദ്യം പോകുന്നു നാടുകടത്തും രാജാവായിരുന്നു സാധാരണക്കാരനാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധമെന്ന് പറയുന്നത് രാജാവും രാജാവും തമ്മിലുള്ള ബന്ധമാണ് അങ്ങനെ എല്ലാ ജാതികളിലും രാജാക്കന്മാരുണ്ടായിരുന്നു യുദ്ധവും ചെയ്യുമായിരുന്നു ഈ രാജാവ് കാകർ നേരിട്ട് യുദ്ധത്തിനിറങ്ങി യുദ്ധത്തിനിറങ്ങി കൊന്നു ഈ ഖാസിമിന്റെ ചരിത്രത്തെ ആ കാലഘട്ടത്തിലാരും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല കാരണം ഈ പറയുന്ന എട്ടാം നൂറ്റാണ്ടിലാണ് അങ്ങനെ ഏഴാം നൂറ്റാണ്ടിന്റെ ഉത്തരവാണ് എഴുന്നൂറ്റി പന്ത്രണ്ടെന്ന് പറയുന്നത് പിന്നീട് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇതിനെ കുറിച്ചൊക്കെ പലരും രേഖപ്പെടുത്തി വെച്ചത് തലമുറ തലമുറകളിൽ നിന്ന് കിട്ടിയ അറിവ് പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ച പലരും അതിൽ ഏറെക്കുറെയൊക്കെ സ്വീകരിക്കുന്നുണ്ട് കഥയാകുമ്പോൾ രാമായണവും ഭാരതവും പോലെ കുറെ സ്വീകരിക്കുക വരുമല്ലോ രാവണനെ പത്ത് തലയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മുസ്ലിം ആക്രമണം ഇവർ ഈ നടത്തുമ്പോൾ ഇവരുടെ ഒരു പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്ന കച്ചവടം എന്തിന്റെ കച്ചവടം എന്തിന്റെ കച്ചവടം ഏ കേട്ടില്ല ഏ ആ എന്ന് പറഞ്ഞാൽ പോലെ ഈ ബ്രാഹ്മണ രാജാവിനെ കൊന്ന് അയാളുടെ തല എടുത്ത് ഉപ്പിലിട്ട് വെട്ടിയിലാക്കി നേരെ അവൻ സുൽത്താൻ അയച്ചു കൊടുത്തു കൊന്നു എന്നുള്ളതിനെ തെളിയിക്കും ഉപ്പിലിട്ട് എന്തിനാണെന്ന് അറിയാം എന്തിനാണ് അതും അറിയാം കേടാതെ ഒരാൾക്കറിയാം എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ പെൺമക്കള് സ്ത്രീകളെല്ലാം പിടിച്ചുകൊണ്ട് അന്നൊരു ഒരു നിയമം മുഹമ്മദ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇത് കൊള്ളയാണ് കൊള്ളയിൽ തന്നെയാണ് അവരുടെ വരുന്നത് കൊള്ള മുതൽ കണ്ടു കഴിഞ്ഞാൽ അതിന് ജീവിക്കുന്നു ഈ ശതമാനത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ എന്നാലും പൊതുവെ പറഞ്ഞാൽ ഇരുപത് ശതമാനം മുഹമ്മദിന് ഇരുപത് ശതമാനം അള്ളായി ബാക്കി വരുന്ന അറുപത് ശതമാനം പടയാളി അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പൊ ഇയാളും ഇതിന്റെ ഇരുപത് ശതമാനം ഇയാളും കൊടുത്തുവിട്ടു കൊടുത്തുവിടുന്ന ഏറ്റവും നല്ലതായിരുന്നു അതായത് ഈ ബ്രാഹ്മണ സ്ത്രീയിലേക്ക് എന്ത് ചെയ്തു അങ്ങോട്ട് കൊടുത്തുവിട്ടു അപ്പോ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൊത്തം ഇയാളുടെ ആക്രമണത്തിൽ എഴുന്നൂറ് സുന്ദരികളായ സ്ത്രീകളൊക്കെ ഒന്ന് രണ്ടുമല്ല എഴുന്നൂറ് ഒരിടത്ത് വായിച്ചത് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല പലർക്കും പല അഭിപ്രായം ഞാനൊരു ശരാശരി എടുത്ത് പറയുകയാണ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് എന്താ ചെയ്യും അവിടെ കൊണ്ടുവന്നിട്ട് ഇവരെ മാർക്കറ്റുകളുണ്ട് അന്ന് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു യൂറോപ്പിലും എല്ലായിടത്തും മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല അടിമപ്പിച്ചു അതിന്റെ മാർക്കറ്റുകളുണ്ട് അവിടെ ഈ കന്നുകാലികളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നവരെ ഈ സ്ത്രീകളെ നഗ്നരാക്കി പ്രദർശിപ്പിക്കും അപ്പൊ കച്ചവടക്കാർ അവർ വന്ന് ലേലം വിളിച്ചെടുക്കും ആയിരത്തിൽ മുഹമ്മദ് ഗസ്നി വന്നിവിടെ ആക്രമിക്കുമ്പോൾ ജയപാലൻ എന്ന് പറയുന്ന വീരശൂര ബ്രാഹ്മണാബാദ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുപോയി പരസ്യമായിട്ട് കഴുത്തിൽ കയറിട്ട് കന്നുകാലികളെ പോലെ ലേലം ചെയ്തപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ വില കിട്ടിയതാണ് എൺപത് ദൃഹം ഒരു കണക്ക് പറയുന്നത് ഗസിന് രണ്ട് ലക്ഷം പേരെ വിടുന്നുള്ളൂ എന്നാണ് അതുകൊണ്ട് ഒരു ആൾ പരാതി പറയുന്നു കാരണം അടിമകൾക്ക് വില ഇടിഞ്ഞു പോയി ഇവര് രണ്ട് രൂപയായി പോയി അടിമയ്ക്ക് നല്ല വില കൊണ്ടിരുന്ന മാർക്കറ്റിൽ ഇറാഖിലും മറ്റു മാർക്കറ്റിൽ അത് സ്ത്രീകളെ കൊണ്ടുപോയാൽ രണ്ട് കണ്ടീഷനാണ് അവർ മതം മാറാൻ തയ്യാറാണെങ്കിൽ മുസ്ലിങ്ങൾ പോകാൻ വേണ്ടി അവർക്ക് എത്ര വേണമെങ്കിൽ പോകാൻ കഴിക്കാൻ മതം മാറാൻ തയ്യാറായെങ്കിൽ അവളെ അവരെ ഇങ്ങനെ ഒരാളിൽ നിന്ന് വേറെ കൈമാറി കൈമാറി ലൈംഗിക അടിമകളാക്കി ഈ ചരിത്രത്തിൽ നടന്ന കാര്യം അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ സ്ത്രീകൾക്കാണ് അവിടെ വലിയ ഡിമാൻഡ് കാരണം അവിടെ ഇവര് പ്രചാരം കൊടുക്കും അവിടെ രാജ്യം ധരിക്കുന്നവരാണ് ഉയർന്ന ജാതിക്കാരാണ് അവർക്ക് മൂല്യം കൂടും താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ അവർക്ക് വില കുറവാണ് അതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഭാഗ്യം കൊണ്ട് കുറെ താഴ്ന്ന ജാതിക്കാർ രക്ഷപ്പെട്ടിരിക്കാം എന്ന് ചോദിക്കാം ഇപ്പോഴും മൂല്യം കൂടി കൂടിയതിനായാലും അഭിമാനം അപ്പൊ സ്ത്രീകളോടൊക്കെ ഇത്രയും അതിക്രമം കാണിച്ചപ്പോ എന്തുകൊണ്ട് അവതരിച്ചില്ല എന്ന് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് ചരിത്രത്തിൽ അവതരിച്ചില്ല പുരാണത്തിൽ അവതരിച്ചു എന്തുകൊണ്ട് അവതരിച്ചില്ല എവരെയും രക്ഷപ്പെടുത്തിയില്ല എന്തുകൊണ്ട് ഈ രാവണൻ സീതയെ പിടിച്ചുകൊണ്ട് പോയെങ്കിലും സീതയെ ഉപദ്രവിച്ചില്ല എന്തേ സീതയുടെ മഹത്വം രാവണന്റെ മഹത്വം ആയിക്കോട്ടെ അത് തർക്കമുണ്ട് എന്തായാലും സീതയെ ഉപദ്രവിച്ചില്ല എന്നുള്ളത് പരമാർത്ഥമാണ് അക്കാര്യത്തിൽ രാമന് മാത്രമേ ഈ സംശയം ഉണ്ടായിരുന്നു വേറെ ഒരു മനുഷ്യർക്കും അത് ഈ സംശയം പക്ഷെ ഇത്രയും സ്ത്രീകളോട് അതിക്രമം കാണിച്ചു അപ്പൊ ഈ ബ്രാഹ്മണ രക്ഷിക്കാൻ വേണ്ടി അവതരിക്കുന്ന എന്തുകൊണ്ട് അവതരിച്ചില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതല്ല ഗീതാഭാഷ്യം തുടങ്ങിയ സമയത്ത് എന്നെ പഠിപ്പിച്ച ആചാര്യനോട് ഇതേ ചോദ്യം ചോദിച്ചു ഇത്രയും വിശദീകരിച്ചെന്നും പറഞ്ഞില്ല ഇന്ത്യയിൽ ഇത്രയും അതിക്രമങ്ങൾ നടത്തി ഈ കൊള്ളക്കാർ സ്ത്രീകളെ എന്തുകൊണ്ടാണ് അവതരിക്കാത്തത് അത് ഇന്ത്യക്ക് ഭാരതത്തിലാണല്ലോ ഇത് നടന്നത് അയാൾ മൂന്ന് വർഷം ഇവിടെ താമസിച്ച് ഈ അതിക്രമങ്ങൾ നടക്കി അയാൾ ഇഷ്ടമുള്ള പോലെ ആൾക്കാരെ കടത്തിക്കൊണ്ടുപോയി സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചു പിന്നെ അതുകൊണ്ട് തന്നെ ഇനി ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് വഴക്കൂടുന്ന ഒരു കാര്യമില്ല എന്തുകൊണ്ട് അവിടെ കിടക്കുന്നൊക്കെ ഈ പരമ്പര ഈ പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ് മതം മാറിയെന്നൊന്നും ആൾക്കാരൊക്കെ ഒന്ന് തന്നെയാണ് മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെ അവിടെ പോയപ്പോൾ ഒരു മുസ്ലിങ്ങളായി ഇവിടെ അന്ന് ഈ പ്രദേശത്തുള്ള ആൾക്കാരെ അറിഞ്ഞിരുന്നത് ജാട്ടെന്നാണ് ഇന്നത്തെ ജാട്ടല്ല എന്നുവെച്ചാൽ പേർഷ്യൻ ചരിത്രകാരന്മാരെഴുതുന്നത് ജാട്ട് ജനങ്ങളെയും ഞാൻ ഈ പേർഷ്യൻ ബുക്കുകളൊന്നും നേരിട്ട് വായിച്ചിട്ടുള്ളതല്ല പിന്നെ റഫറൻസ് പ്രപഞ്ചമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ചാട്ടല്ല കൂടെ ചേർത്ത് പറഞ്ഞതാണ് അതിന് കൂടുതൽ ചോദ്യം വരാതിരിക്കും അന്നത്തെ ആയിരം വർഷം മുമ്പുള്ള കഥയെ പറയുക അത് അന്നത്തെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് മുഹമ്മദ് ഹബീബ് മുഹമ്മദ് നിസാമുദ്ദീൻ പോലെയുള്ള ചരിത്രകാരന്മാർ അത് ആ കാലത്ത് ജീവിച്ചിരുന്നവരും പിൽക്കാലത്തുള്ളൂ അവര് രേഖപ്പെടുത്തി നമ്മുടെ ഭാഷയിൽ കൊണ്ട് അത് മറ്റു പാശ്ചാത്യത ഇംഗ്ലീഷിലേക്കാക്കി കെ എസ് ലാൽ കേട്ടിട്ടുണ്ട് ഇസ്ലാമിക് സിലേവറിയെ കുറിച്ചൊരു വലിയ പുസ്തക ഒരുപാട് ഗവേഷണം നടത്തി ഇവരത് വായിച്ചു അവരെ അവരൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതാണ് അപ്പൊ വളരെ അതിക്രമം നടത്തി അപ്പൊ അവര് വന്നത് നമ്മൾ കേട്ടിട്ടുള്ള എന്താണ് ഇവിടെ വന്ന് ക്ഷേത്രങ്ങൾ കുറെ അടിച്ച് പണം കൊണ്ടുപോയി അതിന് എത്ര പണമാണ് ഈ സ്ലേവറിയിൽ നിന്ന് അവർ സംഭവിച്ചു അപ്പൊ ഇവിടുന്ന് ഈ സുൽത്താൻ ഇത്രയും സ്ത്രീകളെ അതിൽ അവരത് ലേലത്തിന് വയ്ക്കണം അവർക്ക് ഇങ്ങനെ ഇത്രയും പേരുടെ ആവശ്യം രാജാവിന് വിറ്റ കാശ് ഖജനാവിൽ എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ജയപാൽ ജയപാലൻ ആത്മഹത്യ ചെയ്തതാണ് കാരണം ഇയാൾ അവിടെ കൊണ്ടുവന്ന് ഈ മാർക്കറ്റിൽ കൊണ്ടുപോയപ്പോൾ അയാളുടെ പെൺമക്കളോടും ഭാര്യമാരോടും മന്ത്രിയുടെ എല്ലാവരുടെയും ഒരുപോലെ ഒരേ ലയം നിർത്തിയാണ് ലേലം ചെയ്തതെന്നാണ് രക്ഷപ്പെടാൻ പറ്റില്ല ചങ്ങനയിട്ടിരിക്കുകയാണ് അതിന്റെ വിഷമം കൊണ്ടായിരുന്നു എന്ത് ചെയ്യുന്നത് എങ്ങനെയോ തീച്ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നും ചരിത്രത്തിൽ പറയും അപമാനസഹിക്കും പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അതിന് സ്വാഭാവികമാണ് നമുക്കിന്ന് തോന്നുന്നു ചിലപ്പോൾ രോഷമില്ലാന്ന് തോന്നുന്നു പക്ഷെ അന്ന് ഈ അടിമകളെ ഇങ്ങനെ ചെയ്യുകയും കച്ചവടം വിൽക്കുകയും ചെയ്യുന്നത് ലോകം മുഴുവൻ നടന്നിരുന്നൊരു ബിസിനസ്സാണ് അവരും ആ ബിസിനസ് ചെയ്യുന്നേ ഉള്ളൂ ഇന്ന് വേറെ ബിസിനസ് ചെയ്യുന്നു ഇന്നും ഐ എസ് ഐ എസ് ഒക്കെ എസ് ഇ ഡി പെൺകുട്ടികളെ ഇതേ രീതിയിൽ തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇറാഖിലും ഇന്നും നടക്കുന്ന ഒരു കാര്യമാണ് ഏറെ അത് ഇത് മുഹമ്മദ് ഉണ്ടാക്കി വെച്ച നിയമമാണ് ബിൻ ഖുറയില പറയുന്ന മുഹമ്മദിന്റെ ഒരു എക്സ്പെഡിഷൻ വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിവാദമുള്ള കാര്യമാണ് പോകുന്നത് ചരിത്രം വായിക്കുന്നവർക്ക് അറുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഒരു വലിയ ഗോത്രത്തെ യൂതഗോത്രത്തെ ആക്രമിച്ചിട്ട് അവിടെ നിന്ന് അടിമകളായി പിടിച്ചത് ആയിരത്തോളം പേര് ആയിരത്തിനും തൊള്ളായിരത്തിനും അല്ലെങ്കിൽ എണ്ണൂറിന് ഇടയ്ക്കുള്ള യൂതന്മാരെ കൈകെട്ടി വെട്ടി കുടിച്ചിട്ടു ബാക്കിയുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ എന്ത് ചെയ്തു കച്ചവടം നടത്തി സഫിയ അതിൽ അവിടുത്തെ ജൂത തലവന്റെ ഏറ്റവും സുന്ദരിയായ ഭാര്യയെ മുഹമ്മദ് സ്വയം സ്വന്തമാക്കി അന്ന് തന്നെ ഭാര്യ ഒരു ദിവസം പോലും അയാൾക്ക് കാഴ്ചയിരിക്കാൻ പറ്റില്ല ആ രക്തമുണങ്ങുന്നതിനാണ് അന്ന് തന്നെ അയാൾ അവള് ഭാര്യയാക്കി ഇതൊക്കെ ചരിത്രമാണ് അവരുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് വേറെ പരദൂഷം പറയുന്നവർ പറയുന്നത് അതൊക്കെ വലിയ ക്രെഡിറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിന് ഇത്രയും പേരെ കൊന്നു അതിനൊരു സമാധാനം എന്താണ് ജബ്രീൽ എന്ന് പറയുന്ന ഒരു ജിന്നു എന്ന് പറഞ്ഞത് കൊല്ല ഇതാണ് ഈ വെളിപാടുകളുടെ അപകടം വെളിപാട് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് വെളിപാടിൽ എന്തും പറയും ആരും എന്തും പറയും നിങ്ങൾ വെളിപാട് വിശ്വസിച്ചോ ഭയങ്കര അപകടമാണ് അയാൾ അനുയായികളോട് പറഞ്ഞു എന്തിന് ഇത്രയും പേരെ കൊന്നു വെട്ടിക്കൊന്നു പത്ത് തൊള്ളായിരം പുരുഷന്മാരെ ജൂതന്മാരെ അത് മറ്റേ ഇയാള് പറഞ്ഞു ജെല്ല് പറഞ്ഞു കൊല്ലാൻ ജെല്ല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വഴിപാടാണ് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ അന്ന് തുടങ്ങി വെച്ചാണ് ഈ ഏർപ്പാട് ലേലം സ്ത്രീകളെ ലേലം ചെയ്യുന്നു അവരും എന്റെ ഈ പിടിച്ചെടുക്കുന്ന സ്ത്രീകളെയൊക്കെ കച്ചവടം നടത്തി കാശുണ്ടാവും അന്നേ അറിവ് തുടങ്ങിയ വിഷയമൊന്നുമല്ല അതും നിലവിലുണ്ടായിരുന്ന നിലവിൽപ്പാടാണ് അത് അനുയായികളും അത് പിന്തുടരുന്നു ഇന്ത്യയിൽ വന്നപ്പോൾ അവരത് തന്നെ ചെയ്തു അപ്പൊ എനിക്കതിൽ ഒരു കാര്യത്തിലേ പരാതിയുള്ളൂ കാരണം ലോകത്ത് മുഴുവൻ നടന്ന കാര്യങ്ങളെയും നടന്നു നമ്മൾ പരാതിപ്പെട്ടിട്ടും അമർഷം കൊണ്ടിട്ടും ഒന്നും ഒരു കാര്യമില്ല പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട് എന്താണ് ഏ അവതരിച്ചില്ല അത് സങ്കടമുണ്ട് സത്യസന്ധമായി എന്തുകൊണ്ട് അവതരിച്ചു അവര് അവര് ആക്രമണം നടത്തി അതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലാതെ അവര് കാരണം ഈ കച്ചവടം നടത്തുന്നില്ല ഇന്നത്തെ പോലെ തന്നെ ഇന്നും ആൾക്കാർ പട്ടാളത്തിൽ ചേരുന്നെങ്കിൽ എന്തിനാണ് പട്ടാളത്തിൽ നിന്ന് ആൾക്കാർ ചേരുന്ന എന്തിനാണോ അറിയരുത് ശമ്പളത്തിന് തൊഴിലായിട്ടാണ് ചെയ്യുന്നത് പല ജോലിക്ക് ശ്രമിക്കും പട്ടാളത്തിൽ കിട്ടിയ പോകും പട്ടികയ്ക്ക് പോകത്തില്ല തൊഴിലാണ് മനുഷ്യൻ അന്ന് ഈ പട്ടാളക്കാരെ സംബന്ധിച്ചത് തൊഴിലാണ് ഇന്ന് ഹമാസ് യുദ്ധം ചെയ്യുന്നു അത് അവരുടെ തൊഴിലാണ് അവർക്ക് ചത്തുപോയ കുടുംബത്തിന് പെൻഷൻ കൊടുക്കും ജീവിച്ചിരിക്കുന്ന നല്ല കാശ് അപ്പൊ ഇവര് തൊഴിൽ ചെയ്യുമ്പം ഇവർ ആത്മാർത്ഥമായി തന്നെ ചെയ്യണമെങ്കിൽ ഇവർക്ക് അതിനുവേണ്ട സമ്മാനങ്ങൾ അപ്പോ ഈ ഗസ്നിയിലെ പട്ടാളക്കാരന് ഒരാൾ മൂന്ന് ഇന്ത്യൻ സെല്ലുകൾ വരെ വെച്ചുണ്ടായിരുന്നു അങ്ങനെ വിതരണം ചെയ്തു വലിയ സൈന്യമാണ് പതിനായിരക്കണക്കിനുള്ള സൈന്യമാണ് അതിനുവേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്തു വളരെ രസകരമായി ഞാൻ പറയുന്നുകൊണ്ട് ആർക്കും പ്രയാസം തോന്നരുത് പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് ഓർമ്മ ഒന്നും പറയും മലയാളത്തിൽ ഈ കുട്ടികളെ ആർഷ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു ചാനലുണ്ട് ചാനലിന്റെ പേര് ഞാൻ പറയുന്നു ആ ചാനലിന് കുറച്ച് ആചാര്യന്മാരും പ്രത്യക്ഷം ഭയങ്കര അറിവുകളാണ് അടുത്ത കാലത്ത് ഞാനൊരു പ്രോഗ്രാം ഒരു ആചാര്യൻ കുട്ടികളോട് ചോദിക്കുകയാണ് ഇന്ത്യയെ വിദേശികൾ പലതവണ ആക്രമിച്ചു നിങ്ങൾക്കറിയാമോ എന്തിനാണ് ആക്രമിച്ചത് കുട്ടികൾക്കറിയില്ല അറിയില്ല അറിയാമെങ്കിൽ അവർ മിണ്ടിയില്ല കാരണം ആചാര്യനോട് മിണ്ടാൻ പാടില്ല അറിവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ ഭയങ്കര അറിവായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അവിടെ ദുഃഖരപ്പെട്ട ആളെന്നുള്ളത് വേറെ ചില ആചാര്യന്മാർ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ഈ ആചാര്യന്റെ അറിവ് അപാരമാണ് ഈ ആചാര്യം പറഞ്ഞതിനപ്പുറം വേറെ ഒന്നുമില്ല ഈ ആചാര്യം പറയണം മറ്റേ ആചാര്യന്മാരുടെ അറിവിലും അപാരമാണ് നമ്മുടെ ചരിത്രബോധത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പട്ടാളങ്ങളോട് ഒന്ന് അറിവിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടറിവ് അവിടെ വന്നിട്ട് അവർക്ക് എന്താ ഇത് ഞാൻ പറഞ്ഞ കഥയല്ലേ പദമൂന്നൊക്കെ വെച്ച് നോക്കണം എന്താണ് ഇവരൊക്കെ പറയുന്നത് ചരിത്ര ബോധമില്ല അല്പം പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഇത് ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നു ഭാരതത്തിൽ മാത്രമാണ് ഈ അക്രമികൾ എവിടെയൊക്കെ പോയോ ഏത് ആരായാലും അത് തൈമൂറായാലും ചങ്കിസ്ഥാനായാലും ഇവരെല്ലാം പോയിട്ട് ക്രൂരമായ കൊലപാതകങ്ങളും ഇവരെല്ലാവരുടെയും മുഖ്യ തൊഴിലായിരുന്നു സ്ത്രീകളെ ആക്രമിക്കുക ഇവിടെ ഒരു സ്ഥലത്ത് ഒരവതാരം ഉണ്ടായിരുന്നു ഇത് സ്വന്തം അനുഭവത്തിൽ വന്നതുകൊണ്ടാണ് നമ്മുടെ ദേശീയ ഗീതം പറയുന്നത് ഈ ദുഷ്ടന്മാരെ കൊല്ലുക എന്നുള്ളത് നമ്മുടെ മാറ്റി മാറ്റിവെക്കും ഇവിടെ ഇപ്പൊ ദുഷ്ടന്മാരെ കൊല്ലുന്നില്ല നേരിട്ട് അറിഞ്ഞപ്പോൾ പറയുന്നു സാധുക്കളെ രക്ഷിക്കുക എന്ന് പറയുന്നത് കാരണം സാധുക്കളുടെ ഭക്തന്മാർ രക്ഷിക്കുക എന്നത് നമ്മുടെ വിശ്വാസമാണ് കാരണം ഇദ്ദേഹം രക്ഷപ്പെട്ടല്ലോ ഇദ്ദേഹം രക്ഷപ്പെട്ട ഇദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണ് അങ്ങനെ ശവങ്ങളുടെ ഇടയിൽ മരിച്ചതുപോലെ ദൂരെ അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഒന്ന് കളഞ്ഞു ഗീതഭാഷയുടെയും ശേഷം മുമ്പ് ഒന്ന് എനിക്ക് കൃത്യമായി അറിയില്ല മിക്കവാറും രക്ഷപ്പെട്ടതിന് ശേഷമായിരിക്കും എഴുതിയത് അദ്ദേഹം പിന്നെ ഈ ചുരുക്കന്മാർ വെട്ടിക്കൊന്നെങ്കിൽ അതെന്തൊരു നഷ്ടമായിരുന്നു അതുപോലെ എത്ര പേരെ കൊണ്ടിരിക്കും എത്ര വിദ്വാൻമാരെ തലവെട്ടിയിരിക്കും പിന്നെ ഈ ചരിത്രത്തിൽ തന്നെ എന്താണ് നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിനെ പിൽക്കാലത്ത് ചരിത്രം എഴുതാൻ തുടങ്ങിയപ്പോൾ അത് രണ്ട് തരത്തിൽ തിരിഞ്ഞു ഒന്ന് നെഹ്റുവിയൻ കാഴ്ചപ്പാടിൽ ഒരു മതേതരവാദികളാണ് അവര് മുസ്ലിങ്ങൾക്ക് അഹിതമായി എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാം അതിനായിട്ട് ചിലവരൊന്നും എഴുതത്തില്ല കാരണം അത് അവരുടെ വോട്ടിനെ ബാധിക്കുന്നു ഞാനൊരു പത്തിരുപത് വർഷം Malayalam B A history Malayalam ചരിത്ര പുസ്തകം ഒക്കെ വായിച്ചു അപ്പൊ അതിലെഴുതിയിരിക്കുകയാണ് ഇരുപത് വർഷത്തിന് മേളിലാവും എന്നാ പുസ്തകം കാണുമെന്ന് രണ്ട് മുസ്ലിങ്ങളാണ് ചരിത്രം എഴുതിയിരിക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം അറംഗസേവ ആക്രമിച്ചത് അവിടെ വ്യഭിചാരം നടന്നുകൊണ്ടാണ് അത് നമ്മുടെ കേരളത്തിലെ പി എ ഹിസ്റ്ററിക്ക് മലയാളം പഠിപ്പിച്ച പ്രസവത്തിൽ എഴുതിയത് നമ്മൾ ഒരു മലയാളികളും ചോദ്യം ചെയ്തില്ല അങ്ങനെ അതാണ് ഞാൻ പറയുന്നത് നെഹ്റുവിയൻ മതേതര വീക്ഷ അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും അവരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവരെ ഒഴിവാക്കും അപ്പൊ അവർക്ക് ശരിക്കും എഴുതാൻ പറ്റില്ല കാരണം അത് വോട്ട് ബാങ്കിന് ബാധിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടത്തേ പിന്നെ വേറെ വരുന്നത് ഹിന്ദുത്വ പിന്മുറക്കാർ അവർക്കും ഉണ്ടല്ലോ അവരുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൗരോഹിത്യവാദികളാണ് പരോക്ഷമായി പ്രത്യക്ഷമായിട്ടാണ് അപ്പൊ പരോക്ഷമായി അവരെ ശ്രമിക്കുന്നത് എന്താണ് ശൂദ്രന്മാരെ സ്ത്രീകളെയൊക്കെ പൗരോഹിത്യ പക്ഷപാതികളാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവർ ഈ ചരിത്രത്തിൽ വരുന്ന എല്ലാ ദോഷങ്ങളെയും ബൗദ്ധന്മാരുടെ പേരിൽ കൊണ്ടുവരുന്നു അതൊക്കെ ബൗദ്ധന്മാരുടെ കുഴപ്പമാണ് ഇത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ബൗദ്ധന്മാരാണ് അത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് ഇന്നും എന്താണ് ശൂദ്രന്മാരും സ്ത്രീകളും ബൗദ്ധന്മാർക്കെതിരായി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ എന്നെ ഒരാൾ ഹിസ്റ്ററി പഠിപ്പിക്കാൻ വേണ്ടി ബൗദ്ധന്മാരാണ് അതായത് ഈ എഴുന്നൂറ്റി പന്ത്രണ്ടില് ഈ ഖ്വാസിം ആക്രമിക്കുമ്പോൾ അവിടെ ഭരിച്ചിരുന്നത് ബ്രാഹ്മണ രാജാവാണ് മറ്റൊന്ന് ക്ഷത്രിയ രണ്ട് പ്രധാന രാജാവാണ് ബൗദ്ധന്മാർ ഒരുപക്ഷെ ജീവിച്ചിരിക്കാം ആദ്യത്തെ യുദ്ധത്തിൽ പങ്കെടുത്തത് ഏഴായിരം പേരാണ് നാലായിരം ക്ഷത്രിയന്മാരും മൂവായിരം ബ്രാഹ്മണരും എന്നാണ് ഒരു കഥ കണക്കി പറയുന്നത് ഇത്രയും പേര് ഇയാൾ കഴുത്തുവെട്ടു ആയുധം എടുക്കുന്നവരൊക്കെ കഴുത്തുവെട്ടു അല്ലാത്തവരൊക്കെ അടിമകളാണ് ഇനി ഇതിലൊന്നും പെടാത്ത ആൾക്കാരുണ്ട് ഗ്രാമങ്ങളിൽ താമസിക്കുന്നത് അതിന് അവർക്ക് അതിന് ട്രെയിനിങ്ങുള്ള മിലിട്ടറി പട്ടാളക്കാരുണ്ട് അവർ വലയുമായിട്ട് പോകും കുതിരപ്പുറത്ത് എന്നിട്ട് ജനങ്ങളെ ഇളക്കി വിടും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വലയെറിഞ്ഞ് പിടിക്കും പിടിച്ചിട്ട് കൈകാലം കാലം മാർക്കറ്റിൽ കൊണ്ടുപോകും ഇവിടെ ബൗദ്ധന്മാരെന്താ എഴുതുന്നത് അവിടെ എവിടെയൊക്കെ ബൗദ്ധന്മാർ ജീവിച്ചിരുന്നു ഇതൊക്കെ അവരുടെ തലയിൽ കൊണ്ടുവരികയാണ് ബൗദ്ധന്മാർക്ക് ആ അതാണ് ഞാൻ പറയാം അത് തന്നെയാണ് ഞാനും പറയുന്നത് അശോകന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അശോകന്റെ കാലം ബി സിയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്താണ് ഏടിയിലാണ് എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അന്ന് അശോകനുണ്ടോ അന്ന് ആര് ഭരിച്ചിരുന്നു ഇത് അത് മാത്രമല്ല ചാലൂക്യൻ വിക്രമാദിത്യ രണ്ടാമത് ഇത് കഴിഞ്ഞു വന്ന പല എക്സ്പെഡീഷൻസ് നേരത്തെ ആവാറുണ്ട് ശക്തമായ തിരക്കാണ് പലരെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പരാജയപ്പെടുത്തിയപ്പോ എന്താ അവിടെ ബുദ്ധന്മാരാണ് പരാജയപ്പെടുത്തിയെന്ന് പറയുന്നത് അതും ചരിത്രമാണല്ലോ വാസ്യം മൂന്ന് വർഷം ഉണ്ടായിരുന്നു അവിടെ തിരിച്ചു പോയി വഴിക്കാൻ കണ്ട വെച്ച് പോയി ഇതറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇത്രയും അടിമകളൊക്കെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും പല പലരും സൈന്യമായിട്ട് വന്നു അവരെ ഇവിടെയുള്ള രാജാക്കന്മാരെ തന്നെ പരാജയപ്പെടുത്തിയത് ബുദ്ധ സ്വാധീനത്തിലാണെങ്കിൽ എങ്ങനെ അവരെ പരാജയപ്പെടുത്താൻ കഴിയും എല്ലാരും ബുദ്ധന്മാരല്ലേ എല്ലാരും അഹിംസാവണക്കാരല്ലേ അത് ഓരോ ഹിന്ദുത്തിന്റെ എന്ന് വെച്ചാൽ ഇതിന്റെ ഉത്തരവാദിത്വം ചാതുർവർണ്ണി വ്യവസ്ഥയിൽ വരരുത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അറബികൾ ജയിച്ചു ബൗദ്ധന്മാർ വന്നുകൊണ്ടൊന്നുമല്ല ഒന്ന് പ്രധാനമായ കാരണം എന്താണ് ഈ മുഹമ്മദ് ബിൻ വരുമ്പോൾ അയാളുടെ കൂടെ ആറായിരം ഒട്ടകപ്പടയുണ്ട് ഈ ഒട്ടകം വെച്ച് എന്ത് ചെയ്യുമെന്നുള്ള നമ്മൾ ഉള്ളവർക്ക് അറിയില്ല അത്രത്തോളം തന്നെ അറബി കുതിരകളും ഉണ്ടായിരുന്നു ഈ അറബി കുതിരകൾ എന്ന് പറഞ്ഞാൽ വളരെ വേഗതയുള്ളതും ശക്തിയുള്ളതും പിന്നെ ഇവരെല്ലാം എന്താണ് ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്യുന്നവരുമാണ് ഇവര് വേറൊരു സ്ഥലം പോയി കീഴടക്കിയതിന് അതിന് ശേഷമാണ് ഇയാളെ ഇങ്ങോട്ട് അയക്കുന്നത് യുദ്ധത്തിന് നല്ല പരിചയമുള്ളവരാണ് ഇവിടെയുള്ളവർക്ക് അതിനുള്ള ശേഷിയില്ലായിരുന്നു അത് മാത്രമല്ല മറ്റൊന്ന് പറയുന്നത് നിങ്ങൾ വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ ഈ ഇവർ വന്ന മുസ്ലിങ്ങൾ ചില ഉണ്ടാക്കി അതായത് നമ്മുടെ ഈ രാജകന്മാരൊക്കെ ഈ കോട്ട കെട്ടി ആനവാതിലൊക്കെ വെച്ച് തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ കാണാം ആന പിടിക്കാൻ പറ്റാത്ത വലിയ വാതിലുകൾ കുമ്പള വെച്ച വാതിലുകൾ കണ്ടിട്ടുണ്ട് അമ്പലങ്ങളിൽ ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ വെച്ചായിരിക്കുന്നത് ഇവരുടെ പ്രതീക്ഷ എന്താണ് പരമാവധി ഒരു ആന വന്ന് ആന ഇടിച്ച് ആനയുടെ നെറ്റി കൊണ്ട് മുറിയും ആന പേടിച്ചു കൊടുക്കും ഇതൊക്കെയാണ് ഇവരുടെ ധാരണ പക്ഷെ മുസ്ലിങ്ങൾ വന്നപ്പോൾ എന്ത് ഞാൻ കഴിഞ്ഞാൽ അവർ മെക്കാനിക്കലായ ചില സാധനങ്ങൾ കൊണ്ടു വലിയ ചില കൺസ്ട്രക്ഷൻസ് ഇതിന്റെ മെക്കാനിക്സ് ഉപയോഗിച്ച് എന്ത് ചെയ്തു ഇവർ ഈ വാതിലുകൾ ഇടിച്ച് തകർത്തു ഇടിച്ച് തകർത്തു കഴിഞ്ഞാൽ കുതിരപ്പെട്ടാളും പാഞ്ഞകത്ത് കയറും കോട്ടകളൊക്കെ തകർന്നു അതൊന്ന് പിന്നെ രണ്ടാമത് വരുന്നത് ഏകദേശം തൊള്ളായിരത്തി രണ്ടിലായപ്പോഴത്തേക്ക് ചൈനയിൽ വെടിമരുന്ന് കണ്ടുപിടിച്ചു പൊട്ടാസ്യം സൾഫറിനെ ചേർത്ത് വെടിമരുന്നുണ്ടാക്കുന്ന വലിയവർ കണ്ടുപിടിച്ചു ഇത് അവിടെ നേരെ ജപ്പാനിലേക്ക് പോയി ജപ്പാനിലേക്ക് പോയി അവിടെ നേരെ മുസ്ലിം കൈ കിട്ടി പിന്നീട് ഈ മുസ്ലിം വേഷം വന്നപ്പോൾ ബാബറിന്റെയൊക്കെ കാലമായപ്പോൾ അവര് ശരിക്കും അവര് വെടിമരുന്ന് ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ അതുകൂടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ പിടിച്ചിരിക്കാൻ കഴിയാതെ വീരക്കുകളും മറ്റും ഉപയോഗിക്കാൻ അല്ലാതെ യുദ്ധം ചെയ്യാത്ത ബൗദ്ധന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഈ പൗരഭീത്യവാദികൾ ഇവിടുത്തെ വ്യവസ്ഥിതിയാണ് ഇതിന് തകരാറുണ്ടാക്കിയത് കാരണം ഇവിടെ എന്താണ് ഈ താഴ്ന്ന ജാതിക്കാരെയൊന്നും പട്ടാളത്തിൽ എടുക്കത്തില്ല അത് മേൽ വേണ്ടി വന്ന ക്ഷത്രിയൻ പിന്നെ ബ്രാഹ്മണൻ അങ്ങനെ പിന്നെ ഇതിലൊന്നും പെടാത്ത കാട്ടുജാതിക്കാണ് അവർ ബഹിഷ്കൃതരെ എടുക്കത്തില്ല കാട്ടുജാതിക്കാരൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു മഹാഭാരതത്തിലും മറ്റൊക്കെ പക്ഷെ രണ്ടാളെ യുദ്ധത്തിൽ പങ്കെടുത്ത കാണത്തില്ല ബ്രാഹ്മണ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവിടെ ബ്രാഹ്മണ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പരശുരാമൻ എത്രയും മേൽജാതിക്കാർക്കാണ് യുദ്ധം അതാണ് താരാഭം ജനകീയമല്ല യുദ്ധം അവർക്കങ്ങനെയല്ല സ്ത്രീകൾ വഴി എല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം സ്വീകരിക്കുന്ന യുദ്ധത്തിനാണ് കാരണം അവരുടെ ജോലി പൊള്ളയാണ് ഈ രണ്ടു തരത്തിലുള്ള ഈ ചരിത്ര ആഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ഇവർ രണ്ടു പേർക്കും പക്ഷപാതമാണ് രണ്ടുപേരും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടു കൂട്ടം അത് ഒരിക്കലും ഒരു കാരണമായി പറയാൻ പറ്റില്ല കാരണം മുസ്ലിങ്ങളുടെ എത്രയോ ശക്തമായി പൃഥ്വിരാജ് ചൗഹാനൻ എത്രയോ പേര് എതിർത്തു ഇവിടെ ബൗദ്ധ സ്വാധീനമാണെങ്കിൽ ഈ ചക്രവർത്തിമാരെങ്ങനെയുണ്ടെന്ന് എങ്ങനെ എതിർത്തു ഒന്നുമില്ല അത് അശോകന്റെയൊക്കെ കാലം കഴിഞ്ഞപ്പോ തന്നെ അധികം താമസിയാതെ ബുദ്ധമതത്തെ ഒന്ന് നിൽക്കാതെ അടിച്ച് പുറത്ത് കളഞ്ഞു പിന്നെ ഇങ്ങനെ പിന്നെ കുറച്ച് വിശ്വാസികൾ കാണിക്കുമ്പോൾ ഒന്ന് അന്നതാണ് അവരെയൊക്കെ ഉപദ്രവിച്ച് അതിന് കടന്നു അത് തെറ്റായ വ്യക്തിയാണ് പക്ഷെ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഈ പുരോഹിത്യ പക്ഷപാതികൾ അവർക്ക് അതിന്റെ അജണ്ടയുണ്ട് അവരുടെ അജണ്ട പ്രതിനിധികളാണ് ഇതിന്റെ ഒരു ദോഷം നമ്മളിൽ വരരുത് നമ്മുടെ യാതൊരു വർണ്ണയത്തിനും ദോഷം വരരുത് അതുകൊണ്ടാണ് ചാതുർവർണ്ണയത്തിന്റെ ആചാര്യൻ എന്നൊരുപാട് ബഹുമാനിക്കുന്ന പറയുന്ന ആചാര്യ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തി വെച്ച് ചാതുർമണ്യം ഭാരതത്തിന് ഒരു ദോഷം ചെയ്തിട്ടില്ല പേര് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് തടി സൂക്ഷിക്കും എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് വായിക്കും അതാണ് ഈ ദോഷം ചെയ്ത മുഴുവൻ ഭാരതത്തെ എങ്ങനെയാക്കിയത് ചാതുർമണ്യ വ്യവസ്ഥ വിമർശനം എന്ന് പറയുന്നത് ഇതാണ് ച എന്ന് പറഞ്ഞാൽ പരിദ്രായാണ് പരിദ്ര സാധുവിന ച എന്ന് രണ്ടും ഒരേ പ്രാധാന്യമാണ് ഒന്നിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ പറ്റും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഇദ്ദേഹം ചായയുടെ പ്രാധാന്യം വിട്ടിട്ട് പറഞ്ഞു ദുഷ്ടന്മാരെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഇല്ല ഒന്നില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഞാൻ എന്താ കാര്യമാണ് ഇതുവരെ വിശദീകരിച്ചത് സമയത്തിന്റെ കുറവുകൊണ്ടും നിങ്ങൾ പലരും അസ്വസ്ഥരാകുന്നതുകൊണ്ടും തൽക്കാലം